നിങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം മൈക്കിൻ്റെ സമീപത്ത് നിൽക്കുമ്പോഴാണ് ഒരു വയസ്സ് കൂടി കഴിഞ്ഞു ഒരു വർഷം കൂടി കഴിഞ്ഞു എന്ന് ഞാൻ ഓർമ്മിക്കുന്നത് കുറേ പ്രാവശ്യമായി ഞാൻ വരുന്നു ഇനി ഒരു രണ്ട് മൂന്ന് വർഷക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചാലോ ആഗ്രഹം ഉണ്ടാകും കാരണം കുറേ അധികം പ്രസംഗം കൂടിയാൽ അതിനെന്താ പറയുക അധിക പ്രസംഗമാവും എന്നല്ലേ പറയുക അപ്പം അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൈതൃകം അതിതുപോലെയുള്ള സദസ്സിൽ പറയുമ്പോൾ അസാധാരണമായൊരു ഹരമാണ് തൂന്ന ഈശ്വരൻ്റെ പാദങ്ങളിൽ മനസ്സും ശ്രദ്ധയും അർപ്പിച്ച് ഇവിടെ നിന്നൊരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അല്ലാതായി മാറുന്നത് ഗോപാലകൃഷ്ണൻ അറിയുന്നുണ്ട് ആരുടെയെല്ലാമോ പ്രാർത്ഥനകൾ എന്തെല്ലാമോ അനുഗ്രഹങ്ങളാകാം ഏതായാലും സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് പരമപവിത്രമായി ഭാരതം എന്നും എന്നും ലോക മനസ്സുകളിൽ നിറഞ്ഞിരിക്കണം നമ്മുടെ നാടിന് പ്രത്യേകതയുണ്ട് അനവധി പ്രത്യേകതകൾ അനവധി അനവധി പ്രത്യേകതകളുണ്ട് നമുക്ക് ഒരു ധർമ്മഗ്രന്ഥമല്ല ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ധർമ്മഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത് അതിൻ്റെ കൂട്ടത്തില് സംസ്കൃതത്തിൽ രചിച്ച പതിനായിരം വ്യാഖ്യാനങ്ങൾ നമുക്കുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റു ഭാഷകളിൽ രചിച്ച ഒരു ലക്ഷത്തോളം ഉപാഖ്യാനങ്ങളുണ്ട് സനാതനധർമ്മത്തിന് മാത്രമേ ഒരു മതഗ്രന്ഥം എന്ന പേരില് ഒരു ഗ്രന്ഥമല്ല അനവധി ഗ്രന്ഥങ്ങളുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പ്ലസ് പതിനായിരം പ്ലസ് ഒരു ലക്ഷം ഗ്രന്ഥങ്ങൾ അതാണ് സനാതനധർമ്മത്തിൻ്റെ ഭണ്ഡാരം ഈ ഗ്രന്ഥങ്ങളിൽ നമ്മൾ ആത്മീയതയും ശാസ്ത്രവും സമന്വയിപ്പിച്ചു ആധുനികവും പുരാതനമായതും സമന്വയിപ്പിച്ചു ഇതിനകത്ത് എക്സ്പെരിമെന്റബിൾ നോളജും എക്സ്പീരിയൻസബിൾ നോളജും സമന്വയിപ്പിച്ചു നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ നമ്മൾ അനുവാദം നൽകിയിരുന്നു അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ വരുത്താൻ ഭാരതീയ ഋഷിവര്യന്മാര് അനുമതി നൽകിയിരുന്നു നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മളുടെ ഗ്രന്ഥം മാത്രമാണ് ശരിയെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മളുടെ ഋഷിവര്യന്മാർ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് നമ്മളുടെ ശ്രീരാമൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്ന് നമ്മളുടെ ശ്രീകൃഷ്ണൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നിലൂടെ മാത്രമേ നിനക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് നമ്മളുടെ രാഷ്ട്രത്തിലെ ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ചിന്താധാരകളെ വിമർശിക്കരുത് എന്ന് നമ്മളുടെ രാഷ്ട്രത്തിൽ ഒരു ഗ്രന്ഥം ഒരു വ്യക്തി ഒരു കാലഘട്ടത്തിൽ എഴുതിയതല്ല നമ്മൾ എടുത്തിരിക്കുന്നത് അനവധി ഗ്രന്ഥങ്ങൾ അനവധി വ്യക്തികൾ വ്യത്യസ്ത കാലഘട്ടത്തിൽ എഴുതിയത് എന്തുകൊണ്ട് സനാതന അനുശാസകര് സ്വീകരിച്ചു ഉത്തരം ലളിതമാണ് മാനവരാശിക്ക് ആവശ്യമായ എല്ലാ അറിവുകളും ഒരു പുസ്തകത്തിൽ എഴുതാൻ സാധ്യമല്ല മാനവരാശിക്ക് ആവശ്യമായ എല്ലാ അറിവുകളും ഒരു വ്യക്തിക്ക് എഴുതാൻ സാധ്യമല്ല മാനവരാശിക്ക് ആവശ്യമായ എല്ലാ അറിവുകളും ഒരു കാലഘട്ടത്തിൽ എഴുതി തീർക്കാൻ സാധ്യല്ല അതുകൊണ്ട് അനവധി ഗ്രന്ഥങ്ങൾ അനവധി ഋഷിവര്യന്മാർ വ്യത്യസ്ത കാലഘട്ടത്തിൽ എഴുതി നമ്മളുടെ ധർമ്മത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പുച്ഛിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ വേദം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്കൊരു രണ്ട് വരി എഴുതി ചേർക്കണമെങ്കിൽ ഒരു വിഷമമില്ല നിങ്ങൾക്കറിയാം വാൽമീകി രാമായണം എഴുതി ആ രാമായണത്തിനെ അതേപോലെയല്ല തുളസീദാസൻ രാമായണം തുളസീദാസ രാമായണം ആത്മീകി രാമായണത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് കമ്പർ എഴുതിയ രാമായണം മറ്റ് രണ്ട് രാമായണത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് എഴുത്തച്ഛൻ എഴുതിയ രാമായണം മറ്റു മൂന്ന് രാമായണങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്താ കാരണം അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും പെർമിറ്റഡ് ആയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു ധർമ്മം സനാതന ധർമ്മമാണ് നമ്മൾ പറഞ്ഞു ശാസ്ത്രം പ്രമാണം ശാസ്ത്രീയമായ വീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു പരളിക്കാട് പരളിക്കാട് ഭാഗവത സത്രത്തിൽ വരുന്നവരെല്ലാം ഭക്തന്മാരാണ് ഭയങ്കര ഭക്തന്മാരാണ് ശ്രീകൃഷ്ണൻ പോലും പേടിച്ചു പോകുന്ന ഭക്തന്മാരാണ് അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഭക്തൻ എങ്ങനെയാ ഉയരുക ഭക്തൻ ഉയരണമെങ്കിൽ ആദ്യം ഭക്തിയുടെ ഇച്ഛാശക്തി ഉണ്ടാവണം ഭക്തിയുടെ ഇച്ഛാശക്തിയിൽ നിന്ന് അറിവിന്റെ ജ്ഞാനശക്തിയിലേക്ക് ഉയരണം അറിവിന്റെ ജ്ഞാനശക്തിയിൽ നിന്ന് കർമ്മത്തിന്റെ ക്രിയാശക്തിയിലേക്ക് ഉയരണം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അതല്ലെങ്കിൽ ഭക്തൻ എവിടെ ഉണ്ടാവും എപ്പോഴും ഒരേ സ്ഥാനത്ത് ഉണ്ടാവും കഴിഞ്ഞ വർഷം ഭാഗവത സത്രം കേട്ടോ കേട്ടു അതിൻ്റെ മുമ്പിലത്തെ വർഷം കേട്ടു അതിൻ്റെ മുമ്പിലത്തെ വർഷം കേട്ടു ഏഴു വർഷം ഞാൻ പാർലിക്കാട് ഭാഗവത സത്രം കേൾക്കാറുണ്ട് എന്താ മാറ്റം വന്നത് ഒരു മാറ്റമില്ല കഴിഞ്ഞ വർഷം എടുത്ത ഡ്രസ്സല്ല ഈ വർഷം എടുത്തത് അങ്ങനെ ഒരു വ്യത്യാസം മാത്രമാണ് അപ്പോൾ stagnation is death and movement is life മുകളിലേക്ക് ഉയരണം കുറെ ഭക്തന്മാരെ സൃഷ്ടിക്കാനാകരുത് ഭാഗവത സത്രം കുറെ ഭക്തന്മാരെ സൃഷ്ടിക്കാനാകരുത് ഭാഗവത സത്രം അതിനപ്പുറത്തേക്ക് പോകണം അറിവിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലിരുന്നു കൊണ്ട് നേടിയ അറിവ് മറ്റുള്ളവർക്ക് കൊടുത്ത് സനാതനധർമ്മത്തിൻ്റെ അത്യുജ്വലമായ പ്രഭ ലോകത്തിലെ അറുന്നൂറ്റി അൻപത് കോടി ജനതയ്ക്കും എത്തിക്കാനുള്ള കർമ്മമണ്ഡലത്തിലെ ക്രിയാശക്തി നേടാനായിരിക്കണം ഭാഗവതം കേൾക്കാൻ വരുന്നത് അതല്ലെങ്കിൽ എന്താ പറ്റുക ഒന്നാമത്തെ ശബ്ദം കേട്ടു പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാ കെ ആർ ഗൗരിയമ്മ പറഞ്ഞ മാതിരി എനിക്ക് വിഷമം തോന്നുന്നത് പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് നിങ്ങൾ വിഷമിച്ചിട്ട് എന്ത് കാര്യം മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇഹലോകവാസം പിടിഞ്ഞ് പോയി കഴിഞ്ഞു ഇനി നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്ന എന്താ കാര്യം അപ്പോൾ ഇച്ഛാശക്തിയിൽ നിന്ന് ജ്ഞാനശക്തി നേടണം ജ്ഞാനശക്തിയിൽ നിന്ന് ക്രിയാശക്തി നേടണം പരമപവിത്രമായ ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ അറിവുകൾ ശാസ്ത്രം പ്രമാണം ശാസ്ത്രീയമായ വീക്ഷണത്തിൽ പഠിക്കണം അതുപോലെ ആപ്തവാക്യം പ്രമാണം ശ്രേഷ്ഠന്മാരായ നല്ല രീതിയിൽ വിവരിക്കാൻ കഴിയുന്നവരുടെ അവരുടെ മാർഗനിർദ്ദേശത്തോടു കൂടി പഠിക്കണം പ്രത്യക്ഷ പ്രമാണം ഉജ്ജ്വലമായി കണ്ണുകൊണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം അനുമാനം പ്രമാണം ഓരോ കഥ ഭാഗവതത്തിൽ നിന്ന് കേൾക്കുമ്പോഴും അതിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത് എന്നിട്ട് നമ്മൾ എത്ര പകർത്തി ജീവിതത്തിൽ എന്നിട്ട് നമ്മൾ എത്ര ഉയർന്നു നമ്മളുടെ കൂട്ടത്തിലുള്ളവരെ എത്ര ഉയർത്തി ഈ ഒരു പ്രക്രിയ നടത്തിയില്ലെങ്കിൽ ഭാഗവത സത്രം അത് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല നിരന്തരം വളരണം ഉയരണം മറ്റുള്ളവർക്ക് എത്തിക്കണം ജനങ്ങളെ മാറ്റണം ഭാരതത്തെ മാറ്റണം ലോക ജനതയെ മാറ്റണം അസാധാരണമാം വിധം മാറ്റം ലോകത്തിൽ നടക്കുന്നു ഇതുപോലെയുള്ള സത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടാവുക നമ്മളുടെ പൈതൃകത്തെക്കുറിച്ച് പഠിക്കണം സംപൂജ്യനായ സ്വാമിജി നിങ്ങളോട് പറയേണ്ടായി നമ്മുടെ വേദത്തെക്കുറിച്ച് എന്താ വേദം പറയുന്നത് വളരെ സിമ്പിളാണ് അസതോമാ സദ്ഗമയ അർത്ഥം നിങ്ങൾക്കറിയാം ഇന്ത്യക്കാരായതുകൊണ്ട് അറിയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ വേദത്തിന്റെ സന്ദേശാണ് സഹനാവതു സഹനൗനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ വേദത്തിന്റെ സന്ദേശാണ് ആനോഭദ്രാഹ ഭദ്രാഹ വിശ്വത നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെല്ലായിടത്തു നിന്നും നമ്മളിലേക്ക് വന്നു ചേരണം ആ ചിന്താധാരകൾ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറയണമെങ്കിൽ അത് പറയാനുള്ള യോഗ്യതയിലേക്ക് നമ്മൾ ഉയരണം ഇത് വേദങ്ങളുടെ സന്ദേശം ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ സന്ദേശം മുഴുവനും കർമ്മയോഗമാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള യജ്ഞകർമ്മങ്ങൾ ബ്രാഹ്മണങ്ങളിൽ നമുക്ക് വേണ്ടി വിവരിക്കുന്നു ആരണ്യകങ്ങളിൽ നിങ്ങൾ വാനപ്രസ്ഥം സ്വീകരിച്ചാൽ നിങ്ങളുടെ കാര്യമല്ല നിങ്ങൾ സ്വീകരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് വാനപ്രസ്ഥം സ്വീകരിച്ചാൽ അവിടെ ചെയ്യാനുള്ള കർമ്മത്തെക്കുറിച്ച് ആരണ്യകങ്ങൾ വിവരിക്കുന്നു ആത്യന്തികമായ ഉപനിഷത്തുക്കൾ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് നമ്മളോട് വിവരിക്കുന്നു ചിലപ്പോൾ ചിലർക്ക് ജ്ഞാനയോഗം കൂടാറുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ജ്ഞാനയോഗം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയാറുണ്ട് നശി സന്യാസനാദേവ സിദ്ധിം സമതികച്ചതി സന്യാസിയായതുകൊണ്ട് സിദ്ധി കിട്ടണമെന്നില്ല നമ്മൾ പലപ്പോഴും കൃഷ്ണ എൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളണം കേട്ടോ എന്ന് പറയുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണന് വേറെ ഒരു പണിയില്ല എൻ്റെ കാര്യം നോക്കല കൃഷ്ണൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ അങ്ങനെ ധരിച്ചേക്കരുത് നിങ്ങൾ കൃഷ്ണൻ്റെ ലിസ്റ്റിൽ പെടാൻ യോഗ്യതയുള്ളവരാണോ എന്നൊന്ന് നോക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട് ഏതായാലും ആ ലിസ്റ്റിൽ പെടാൻ യോഗ്യത നമുക്ക് പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഉപനിഷത്തിലെ വരികൾ അത് ഭഗവത്ഗീതയിൽ മറ്റൊരു രീതിയിൽ വിവരിക്കുന്നു അതിൻ്റെ ഉജ്ജ്വലമായ മറ്റൊരവതരണം ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉപനിഷത്തുക്കൾ പഠിക്കുമ്പോൾ പലരും ഇപ്പം മിക്സ്ഡാണ് ഒരു വശത്ത് ഭാഗവതം ഒരു വശത്ത് ഭാഗവത സത്രത്തിൽ പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കും നടക്കുന്ന കാര്യം അതിനുശേഷം ഉപനിഷത്ത് ഇങ്ങനെ പലതും കൂടി മിക്സ് ചെയ്താൽ നമ്മൾ ജീവിക്കുക എന്നിട്ട് നമ്മൾ ധരിക്കുന്നു നമ്മൾ ഉപനിഷത്തിൻ്റെ ലെവലിലാണെന്ന് ഉപനിഷത്തിൻ്റെ ലെവലിലാണെന്ന് ധരിക്കുമ്പോൾ പറ്റുന്ന അബദ്ധം എന്താ അറിയോ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് നല്ല പുട്ടും കടലയൊക്കെ കഴിച്ച് കാഷ്യറുടെ മുമ്പിൽ വന്ന് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ താത്വികമായിട്ട് തെറ്റില്ല അപ്പൊ കാഷ്യർ എന്തു പറയും അഹം ആൾസോ ബ്രഹ്മാസ്മി ടേക്ക് ദ മണി എന്ന് പറയും അപ്പൊ അവിടെ പറയേണ്ട ഉപനിഷത്ത് സത്യം വേറെയാണ് അവിടെ ഉപനിഷത്ത് സത്യങ്ങൾ ഈ വ്യാവഹാരിക സത്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ വളരെ ഉയർന്ന ലെവലിലാണ് എന്ന് ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു ഉരുമ്പടരുത്ത നമ്മൾ വളരെ ലെവലാ താഴെയുള്ള ലെവലാ പണ്ടത്തെ സിനിമ ടാക്കീസിൽ മുപ്പത് പൈസ ടിക്കറ്റ് അവിടെയാണ് ഇപ്പോഴും നിൽക്കുക എന്താ കാരണം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഭാഗവതത്തിൽ നിൽക്കരുത് ഭാഗവതത്തിൽ നിന്ന് ഉയരണം ഉയർന്നുയർന്നു പോകുമ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഭാരതീയ പൈതൃകത്തിൻ്റെ അറിവുകൾ വേദത്തിൽ നിന്ന് നേടണം കുറച്ചെങ്കിലും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ നിന്ന് നേടണം അറ്റ്ലീസ്റ്റ് വൺ പെർസെൻറ്റ് ആരണ്യക ഗ്രന്ഥങ്ങളിൽ നിന്ന് നേടണം ഉപനിഷത്തുക്കൾ പഠിക്കണം ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും അല്ല എന്ന് ആ മനസ്സിലാകലാണ് യഥാർത്ഥത്തിലുള്ള അറിവ് അറിയേണ്ടതെല്ലാം അറിയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയുമ്പോഴാണ് അറിവ് തുടങ്ങുന്നത് അറിയേണ്ടതെല്ലാം അറിയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയുമ്പോഴാണ് ആ അറിവ് നേടണമെന്നുള്ളതിൻ്റെ തുടക്കം കുറിക്കുന്നത് അല്ലാതെ അറിവെത്തില്ല മറ്റെല്ലാം നമ്മൾ കേൾക്കുന്നത് കഥകളായി അവസാനിക്കും ഏതുപോലെ മാതാ അമൃതാനന്ദമയ്യോട് ഒരാൾ ചോദിച്ചു ഈ ഭാഗവതത്തിലെ കഥകളൊക്കെ കേട്ടിട്ട് എന്താ പ്രയോജനം അമ്മേ അമ്മ പറഞ്ഞു മക്കളെ അത് കഥകൾ പറഞ്ഞിരിക്കുന്നത് സന്ദേശം എത്തിക്കാനാണ് മക്കളെ നോക്ക ദൂരെ ഒരു മാവ് നിൽക്കുന്നു ആ മാവിൽ നിറച്ച് മാമ്പഴമുണ്ട് അമ്മ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മാവില് മാമ്പഴമുണ്ട് എന്ന് അമ്മ പറയുന്നത് കേട്ട് മക്കൾ അമ്മയുടെ വിരലിൽ കയറി പിടിച്ചാൽ മാമ്പഴം കിട്ടുമോ മക്കളെ എന്ന് അമ്മ ചോദിച്ചു അത് സത്യം അതാണ് ട്രൂത്ത് അതാണ് ഫാക്റ്റ് അതാണ് sense when you are pointing out something towards something else don't hold that pointed finger you have to look into the other end take the message analyse it digest it evaluate it understand it then assimilate it try to give to others മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും ശ്രമിക്കുക അതാണ് ഭാഗവതത്തിൻ്റെ സന്ദേശമാകേണ്ടത് അപ്പോൾ വേദ സന്ദേശം ബ്രാഹ്മണ സന്ദേശം ആരണ്യക സന്ദേശം ഉപനിഷത്ത് സന്ദേശങ്ങള് തൊട്ട് ചുവട്ടില് ശിക്ഷാ ഗ്രന്ഥങ്ങളുണ്ട് വേദം എങ്ങനെ ചൊല്ലണം എന്ന് പറയുന്നത് നിരുക്ത ഗ്രന്ഥങ്ങളുണ്ട് വേദത്തിലെ സംസ്കൃത വാക്കുകൾ എങ്ങനെയാ ഉത്ഭവിച്ചത് വ്യാകരണമുണ്ട് വേദ സംസ്കൃതത്തിൻ്റെ ഗ്രാമർ വിവരിക്കുന്നു ഛന്ദശാസ്ത്രം വേദവരികള് എഴുതിയതിൻ്റെ നിയമം എന്താണ് അതുപോലെ തന്നെ കൽപ്പശാസ്ത്രം ഞാനും നിങ്ങളും ആചരിക്കുന്ന ആചാരങ്ങൾ ആരാണ് എഴുതിയത് എന്നാണ് എഴുതിയത് എങ്ങനെയാണ് എഴുതിയത് എന്തിനാണ് എഴുതിയത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട് അതിൻ്റെ പേരാണ് കൽപ്പശാസ്ത്രം ഈ പേരെങ്കിലും നിങ്ങൾ ഓർക്കണം ഭാര്യ ഭർത്താക്കന്മാര് മാതാവ് പിതാവ് മക്കള് രാജാവ് ആചാര്യൻ പുരോഹിതൻ സന്യാസി ഭ്രാതാവ് സർവരും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെ കോഡിഫൈ ചെയ്ത് കാലാകാലങ്ങളിൽ എഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് അഞ്ചാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തില് വിവരിച്ചിട്ടുണ്ട് ഒന്നുകൂടി പുറകോട്ട് പോവാണ് ശിക്ഷാ ഗ്രന്ഥങ്ങള് വേദം എങ്ങനെ ചൊല്ലണം നിരുക്ത ഗ്രന്ഥങ്ങള് വേദത്തിലെ പദങ്ങൾ എങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ ഛന്ദശാസ്ത്രം വേദവരികൾ എങ്ങനെ എഴുതി വ്യാകരണം വേദത്തിന്റെ ഗ്രാമർ എന്ത് കൽപ്പശാസ്ത്രം നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ എങ്ങനെയാണ് കോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത് ആറാമത്തെ വേദാംഗം ജ്യോതിഷം ശബരിമലയിൽ പ്രശ്നം വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ഉൾപ്പെടെ ഉള്ളത് വരുന്നത് അതിനകത്താണ് ആറാമത്തെ വേദാംഗമായ ജ്യോതിഷത്തിനകത്ത് അപ്പൊ ആദ്യത്തെ ലെയറിലുള്ളത് എന്താണ് ഒന്നോർക്ക വേദങ്ങള് ബ്രാഹ്മണ ഗ്രന്ഥങ്ങള് ആരണ്യകങ്ങള് ഉപനിഷത്തുക്കള് രണ്ടാമത്തെ ലെയറിൽ വരുന്നത് എന്താണ് ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം അടുത്ത ലെയറിൽ വരുന്നു ഉപവേദങ്ങൾ ഉപവേദങ്ങൾ സബ്സിഡിയറി ആയിട്ട് വരുന്നു അർത്ഥശാസ്ത്രം എക്കണോമിക്സ് ധനുർവേദം സയൻസ് ഓഫ് ആർച്ചറി ഗാന്ധർവവേദം സയൻസ് ഓഫ് മ്യൂസിക് ആയുർവേദം സയൻസ് ഓഫ് ഹെൽത്ത് വാസ്തു സയൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് അഞ്ചെണ്ണം സബ്സിഡിയറി ആയിട്ട് വരുന്നു വളരെ രസമാണ് നമ്മളുടെ നാട്ടിൽ അറിവിൻ്റെ കൂമ്പാരമുണ്ടായത് ഇതൊക്കെ കൂടി കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത്രയും അധികം അറിവുള്ള നാട് ആയതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ പോകുന്നത് അതല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെയൊന്നും പോവില്ല എത്ര രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരാൾക്ക് തന്നെ ഒരു ദിവസം രണ്ടഭിപ്രായം അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് ജപ്പാനിൽ നിന്നൊരു വലിയ നിരീശ്വരവാദി ഇന്ത്യയിലേക്ക് വന്നു ഒരു രണ്ട് മാസം മുമ്പ് വലിയ ജപ്പാനിലെ നിരീശ്വരവാദിയാണ് അയാൾ ഇന്ത്യയിൽ വന്ന് പതിനേഴ് ദിവസം അയാൾ ഇന്ത്യ മുഴുവനും കറങ്ങി തിരിച്ച് ജപ്പാനിൽ ചെന്നപ്പോൾ അയാൾ ഈശ്വരവിശ്വാസിയായി അയാൾ നേരെ അവിടെ ബുദ്ധമത ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴാൻ തുടങ്ങി അപ്പൊ അവിടെയുള്ള നിരീശ്വരവാദികൾക്കൊക്കെ അത്ഭുതമായി ഇയാൾ നിന്ന് പോയപ്പോൾ വലിയ നിരീശ്വരവാദിയായിരുന്നു തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാണ് ഇത്ര ഈശ്വര വിശ്വാസിയായിരുന്നു അയാളുടെ അടുത്ത് എന്ന് ജപ്പാൻകാർ ചോദിച്ചു നിങ്ങൾ ഹരിദ്വാറിൽ പോയോ ഋഷികേശി പോയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയോ എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്തും പോയില്ല ഞാൻ ഇന്ത്യ മൊത്തം കറങ്ങി എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായത് ആ നാട് പോകുന്ന പോക്ക് കാണുമ്പോൾ ഈശ്വരനുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് മനസ്സിലായി കാരണം ഈ പത്ത് നൂറ്റി അഞ്ച് കോടി ജനങ്ങൾ ഒരാൾക്കും ഒരു വെത്തും പിടിയില്ല ബോംബെ ചെന്നപ്പോഴത്തേക്കും ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ടോക്കിയോയിലുള്ള മൊത്തം ജനത ടി ടെർമിനസിലുണ്ട് അവർ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ട്രെയിൻ കയറുന്നു ട്രെയിനിൽ ഇറങ്ങുന്നു അതേ ട്രെയിനിൽ തന്നെ കൊട്ടയും കൊണ്ടുപോകുന്നു മത്സ്യവും കൊണ്ടുപോകുന്നു വാഴക്കയും കൊണ്ടുപോകുന്നു ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ പോലീസുകാരും ഇല്ല ഒന്നുമില്ല രാജ്യം നരാജാസ് ആസീത് നദണ്ഡ്യോ നചദണ്ഡിന ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞ ആദ്യത്തെ വരി അതായത് ന രാജ്യം ഇവിടെ രാജ്യമില്ല ന രാജാ രാജാവ് പണ്ടേ ഇല്ല ഇവിടെ ന ദണ്ഡ്യോ ശിക്ഷിക്കപ്പെടേണ്ടവരില്ല നജ ദണ്ഡിന ശിക്ഷ സ്വീകരിക്കേണ്ടവരില്ല ധർമ്മേണ ഏവ സർവേ പ്രജാഹ എല്ലാ പ്രജകളും ധർമ്മം കൊണ്ട് തന്നെ രക്ഷന്തിസ്മ പരസ്പരം പരസ്പരം പരസ്പരം രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാട് കണ്ടപ്പോൾ ഈ ഈശ്വരനുണ്ടെന്ന് എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞിട്ട് അയാൾ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ബുദ്ധവിഹാര വിഹാരങ്ങളിലേക്കും പോകാൻ തുടങ്ങിയത് അപ്പം നമ്മളുടെ നാടിൻ്റെ അറിവ് ആ ജ്ഞാനശക്തി യജ്ഞശക്തി കർമ്മശക്തി പുണ്യശക്തി ഈ നാടിനെ നിരന്തരം നിയന്ത്രിക്കുന്നുണ്ട് അകത്ത് നിന്നുള്ള ചൈതന്യം കൊണ്ട് അതുകൊണ്ട് നമ്മളുടെ ഉപ വേദങ്ങൾ നോക്കുക എക്കണോമിക്സ് ലോകത്തിലെ ഏതെങ്കിലും മതത്തിന് എക്കണോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ആത്മീയ ഗ്രന്ഥമുണ്ടോ ഇവിടെ അതുണ്ട് എക്കണോമിക്സ് അർത്ഥശാസ്ത്രം ധനുർവേദം സയൻസ് ഓഫ് ആർച്ചറി യുദ്ധം ചെയ്യാനുള്ളത് വേദത്തിൻ്റെ ഉപവേദം ഗാന്ധർവവേദം സംഗീതത്തിൻ്റെ പരമകാഷ്ടയിലെത്തുന്ന ഉപവേദം അതുപോലെ തന്നെ ആയുർവേദം പ്യുവർലി സ്പിരിച്വൽ അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ട് പ്ലസ് ലാസ്റ്റ് വൺ വാസ്തുവിദ്യ അതല്ലെങ്കിൽ സ്ഥാപത്യവേദം ഇപ്പം നമ്മൾ മൂന്ന് ലൈനാണ് ഇപ്പൊ പഠിച്ചത് ഇതൊരു ക്ലാസ് ആണ് പ്രഭാഷണം അല്ല വേദങ്ങള് ബ്രാഹ്മണങ്ങള് ആരണ്യകങ്ങള് ഉപനിഷത്തുക്കള് ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദ്രശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം മൂന്നാമത്തെ ലെയർ ഉപവേദങ്ങള് എക്കണോമിക്സ് എന്ന അർത്ഥശാസ്ത്രം ധനുർവേദം ഗാന്ധർവവേദം ആയുർവേദം സ്ഥാപ്ത്യവേദം ചുവട്ടില് ആറ് ദർശനങ്ങള് അല്ല ദർശനം നമ്മുടെ വൈശേഷികം പതഞ്ജലിയുടെ യോഗ ന്യായശാസ്ത്രം അതെല്ലാം ചുവട്ടിൽ ആറെണ്ണമായിട്ട് വരും ആ ലെവലിലേക്ക് നിങ്ങളിപ്പോൾ കടക്കണ്ട പിന്നീട് അതിൻ്റെ പേര് പഠിച്ചാൽ മതി അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് മഹാപുരാണങ്ങളും അവിടെ നിന്നാണ് ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത് പ്രഭാഷണം കുറച്ച് സമയമേ ഉള്ളൂ കൃത്യം ക്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നോട്ട് കിട്ടിയ മാതിരി കിട്ടാതിരിക്കാൻ അതിനകത്ത് നിർത്തണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശരിക്കു പറഞ്ഞാൽ ഈ പുരാണങ്ങൾ എന്തിനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം പറയേണ്ടായി ഹരിയാന ജില്ലയിൽ നിയമസാറ് ഹരിയാന സ്റ്റേറ്റിൽ നീമസാർ ജില്ലയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയ നൈമിഷാരണ്യത്തിൽ സൂത മഹർഷി വൈസ് ചാൻസലർ ശൗനകാദി മഹർഷിമാർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്ന വരികളാണ് പുരാണങ്ങൾ ഈ പുരാണങ്ങൾ മൊത്തം ചോദ്യ ഉത്തര രൂപത്തിലാണ് പുരാണങ്ങൾ ബൈബിള് പോലെയല്ല ഖുറാനും പോലെയല്ല എന്താ കാരണം ഒരാൾ ആൾക്ക് തുടർച്ചയായിട്ട് പറഞ്ഞു കൊടുക്കുന്നതല്ല മറിച്ച് എന്താ പല ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ കഴിയുമ്പോൾ വേറെ ചില ചോദ്യങ്ങൾ വരും അത് കഴിയുമ്പോൾ വേറെ ചില ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ മാറുന്നതനുസരിച്ച് അതിനുള്ള ഉത്തരങ്ങൾ മാറുമ്പോൾ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥത്തിൽ പതിനൊന്ന് സ്കന്ധത്തിൽ ശ്രദ്ധിക്കാതെ ഭാഗവതം വായിച്ചാൽ നമുക്ക് തോന്നും ഇതിൽ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് തോന്നാൻ സാധ്യതയില്ല കാരണം ഭക്തിയോടുകൂടി കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ല അറിവിന് വേണ്ടി കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുക ഇതെന്താ ഇത് കഴിഞ്ഞിട്ട് ഇത് വന്നത് ഇത് വളരെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കണം ഭാഗവതം ഉൾപ്പെടെ പതിനെട്ട് പുരാണങ്ങൾ ചുവട്ടിലെ ഒരു പതിനെട്ട് ഉപപുരാണങ്ങൾ ഈ പുരാണങ്ങൾ എന്തിനാ എഴുതിയത് വളരെ കൃത്യ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാ എഴുതിയത് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് അറിവ് സിംപിളായിട്ട് പറഞ്ഞു കൊടുക്കുക ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുക അത് കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിരുന്ന് ആലോചിച്ച് ഇതാണ് അതിൻ്റെ സന്ദേശം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭാഗവതത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഓർമ്മിക്കാൻ ശ്രമിക്കുക രാമായണത്തിൻ്റെ പ്രത്യേകത എന്താണ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത എന്താണ് അതുപോലൊരു പ്രത്യേകത ഭാഗവതത്തിനുണ്ട് എന്താ പ്രത്യേകത രാമായണം ഉണ്ടായത് ആരെ കൊണ്ടാണ് ആര് കാരണമാണ് രാമായണം ഉണ്ടായത് നിങ്ങളോട് ആരോട് ചോദിച്ചാലും നിങ്ങൾ ഉറപ്പിച്ചു പറയും വാൽമീകി കാരണമാണ് അല്ലാന്ന് ഞാൻ പറയണില്ല അത് ശരിയാ പക്ഷെ ഏറ്റവും വലിയൊരു ശരി അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട് എന്താ രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാകാൻ കാരണം മന്ദരയാണ് എഗ്രി ചെയ്യുമോ എൻ്റെ കൂട്ടത്തിൽ എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും ഇവിടുത്തെ ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്ക് കാണാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് ഈ മന്ദര ഇല്ലായിരുന്നെങ്കിൽ രാമായണം ഇല്ല എന്താ കാരണം തലേ ദിവസം വരെ കൈകേയി ദശരഥനോട് പറഞ്ഞു you go ahead for the coronation of Rama I do not have any objection ഇംഗ്ലീഷിലല്ല പറഞ്ഞത് സംസ്കൃതത്തിലാണ് അതായത് ധൈര്യമായിട്ട് ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക അങ്ങനെ പറഞ്ഞത് അടുത്ത ദിവസവും കൈകേയി ആവർത്തിച്ചിരുന്നു എന്ന് വിചാരിക്കുക എന്താ സംഭവിക്കുക ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കും എന്നിട്ട് എന്ത് സംഭവിക്കും ശ്രീരാമൻ ഭരിക്കും എന്നിട്ട് എന്ത് സംഭവിക്കും ഒരു വർഷം കഴിയുമ്പോൾ ശ്രീരാമന്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അഞ്ചു വർഷം കഴിയുമ്പോൾ ശ്രീരാമന്റെ മന്ത്രിസഭയുടെ അഞ്ചാം വാർഷികം പത്ത് വർഷം കഴിയുമ്പോൾ ശ്രീരാമന്റെ മന്ത്രിസഭയുടെ പത്താം വാർഷികം അന്ന് ഇലക്ഷൻ ഇല്ല അതുകൊണ്ട് ഈ അഞ്ചു വർഷം കൂടുമ്പോഴത്തേക്കും എൽ ഡി എഫ് മാറി യു ഡി എഫ് ആവില്ല അവിടെ ശ്രീരാമൻ തന്നെ ഉള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ശ്രീരാമന്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി അൻപത് വർഷം കഴിയുമ്പോൾ ശ്രീരാമന്റെ മന്ത്രിസഭയുടെ ഡയമണ്ട് ജൂബിലി അല്ല ഗോൾഡൻ ജൂബിലി പിന്നെ ഡയമണ്ട് ജൂബിലി അപ്പോൾ ശ്രീരാമന് ഏതാണ്ട് ഒരു എൺപത് എൺപത്തിരണ്ട് വയസ്സായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ മാതൃഭൂമിയുടെ എട്ടാമത്തെ പേജിൽ വരും വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് എഴുതിയ രാമായണം എത്ര പേജ് ഉണ്ടാവും എത്ര പേജ് ഉണ്ടാവും ചിന്തിച്ച് വെറുതെ ചിന്തിക്ക അതായത് തമാശ രൂപത്തിലാണ് അവതരിപ്പിച്ചതെങ്കിലും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ മന്ദര എന്ന നെഗറ്റീവ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് രാമായണത്തിൻ്റെ ദിശ മാറി പതിനാല് വർഷം കാട്ടിൽ പോയി രാവണ നിഗ്രഹം കഴിഞ്ഞ് എല്ലാവർക്കും മോക്ഷം കൊടുത്ത് ശ്രീരാമൻ തിരിച്ചു വന്ന് അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയത് രാമായണം ഉത്ഭവിച്ചത് ഒരു നെഗറ്റീവിൽ നിന്നാണ് മഹാഭാരതം ഉത്ഭവിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം ഉത്ഭവിച്ചത് ഒരു നെഗറ്റീവിൽ നിന്നാണ് ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടും നമ്മുടെ പാണ്ഡവരും കൗരവരും ചൂത് കളിക്കാം ആ ശകുനി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം അപ്പൊ കൗരവരെ ശരിക്കും ഭംഗിയായിട്ട് ചൂത് കളിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാണ്ഡവർ ജയിക്കും പാണ്ഡവർ ജയിച്ചാൽ എന്താ സംഭവിക്കുക ഹസ്തിനപുരത്തിൽ രാജാവായിരിക്കും ധർമ്മപുത്രർ ഒരു ദിവസം കഴിയുമ്പോൾ ധർമ്മപുത്രരുടെ മന്ത്രിസഭയുടെ ഒന്നാം ദിവസം ഒന്നാം വാർഷികം പത്താം വാർഷികം ഇരുപത്തഞ്ച് അമ്പത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ധർമ്മപുത്രര് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് അങ്ങേരും കൃഷ്ണാരാമ ഗോവിന്ദ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകമുള്ള മഹാഭാരതം ഇലിയഡ് ആൻഡ് ഒഡീസി ഒരുമിച്ച് ചേർത്ത് അതിൻ്റെ എട്ട് ഇരട്ടിയുള്ള മഹാഭാരതം ഉണ്ടായത് ശകുനി മാമ ഉള്ളത് കൊണ്ടാണ് ശകുനി ഇല്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാവില്ല ഇതൊന്ന് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുക ഭാഗവതത്തിലേക്ക് നിങ്ങൾ ഇത്രയും കാലം ഭാഗവതം കേൾക്കുകയാണല്ലോ ഇവിടെ ഒരു നെഗറ്റീവ് അല്ലേ ഭാഗവതം ഉണ്ടാകാൻ കാരണം ഈ പരീക്ഷിത് മഹാരാജ അഭിമന്യുവിന്റെ പുത്രൻ പരീക്ഷണത്തിലൂടെ മരണം കഴിഞ്ഞ് ജയിച്ചവൻ വില്ലാളി വീരനായ പരീക്ഷിത് മഹാരാജാവ് നല്ല ധർമ്മബോധമുള്ള പരീക്ഷത്തിനെ പോലെ ധർമ്മബോധമുള്ള ഒരു വ്യക്തിയെയും നിങ്ങൾക്ക് നമ്മുടെ കഥാപാത്രങ്ങളിൽ കാണാൻ സാധ്യമല്ല ഒരബദ്ധം പറ്റി എന്താ പറ്റിയത് ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഷമീകന്റെ കഴുത്തിലിട്ടു വിനാശകാലേ വിപരീത ബുദ്ധി ഞാൻ പറയുന്നത് അങ്ങേരത് ചെയ്തത് ശരിയായി അങ്ങേരത് ചെയ്തതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ മാറിയിട്ടുണ്ടാവും എന്താ കാരണം അങ്ങേരത് ചെയ്തില്ലായിരുന്നെങ്കിൽ പരീക്ഷത്തിന്റെ മന്ത്രിസഭയുടെ മുപ്പതാം വാർഷികം നാൽപ്പതാം വാർഷികം പരീക്ഷിത്വം അതേപോലെ വരും ഇവിടെ ഇല്ല പക്ഷെ ആ അത് ഷമീകന്റെ കഴുത്തില് ആ നെഗറ്റീവ് ധർമ്മബോധമുള്ള വ്യക്തി ചെയ്തു അവിടെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഗവിജാതൻ പരീക്ഷത്തിനെ ശപിച്ചു ശപിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താ ശാപം നല്ല രസം തോന്നി എനിക്ക് നല്ല രസം തോന്നി എനിക്ക് ഈ ശാപം എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം ഇല്ലേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയാം ഡേറ്റ് ഓഫ് ഡെത്ത് അറിയോ ദൈവാനുഗ്രഹം കൊണ്ട് അറിയില്ല അതും കൂടി കയ്യിൽ ഇങ്ങോട്ട് എഴുതി തന്നിരുന്നെങ്കിൽ എം എൽ എമാരും എം പിമാരും ആകാൻ ഒരൊറ്റ വ്യക്തിയെ കിട്ടില്ലായിരുന്നു അതായത് ഡി ഓഫ് ബി അറിയാം ഡി ഓഫ് ഡി അറിഞ്ഞൂടാ ഡേറ്റ് ഓഫ് ഡെത്ത് അറിഞ്ഞൂടാ ഇവിടെ ഭാഗവതത്തിൽ എന്താ സംഭവിച്ചത് ഡി ഓഫ് ഡി പറഞ്ഞു കൊടുത്തു വേറെ ഒന്നും സംഭവിച്ചില്ല പരീക്ഷത്തിന്റെ അടുത്ത് രവിജാതൻ പറഞ്ഞു ഇനി ഏഴു ദിവസവും കൂടി നൂറ്റി എഴുപത്തിയെട്ട് മണിക്കൂറും കൂടിയ ആയുസ്സുള്ളൂ എന്ന് പറഞ്ഞു എത്ര മണിക്കൂർ നൂറ്റി എഴുപത്തെട്ട് മണിക്കൂറും കൂടിയേ ഇനി ആയസുള്ളൂ അത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചത്തുപോകും അല്ലെങ്കിൽ മരിച്ചു പോകും എന്ന് പരീക്ഷത്തിനോട് പറഞ്ഞു അപ്പൊ ഭാഗവതം ഉണ്ടാവാൻ കാരണം ഡേറ്റ് ഓഫ് ഡെത്ത് ഓർമ്മിപ്പിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട് ദൈവാനുഗ്രഹം കണ്ട് ഓർമ്മിപ്പിച്ചിട്ടില്ല ഒരു കാര്യം ഉറപ്പ് അടുത്ത നൂറ്റാണ്ടില് ഈ ദിവസം പറളിക്കാട് ഭാഗവത സത്രത്തിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ ഒരുവൻ പോലും ഉണ്ടാവില്ല ഒറ്റയാൾ പോലും ഉണ്ടാവില്ല ഒന്നിലേക്ക് ചത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ സമാധിയായിട്ടുണ്ടാവും അതല്ലെങ്കിൽ നാട് നീങ്ങിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഏതാ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം നിങ്ങൾക്ക് പറ്റിയത് ഒരു പ്രയോജനം ഇല്ലാത്ത പാർട്ടി നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ചത്തിട്ടുണ്ടാവും ഉപയോഗിക്കാം കുറച്ച് പ്രയോജനമുള്ളവർ മരിച്ചിട്ടുണ്ടാവും കുറേ അധികം പ്രയോജനമുള്ളവർ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവും ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ടാവും രാജാക്കന്മാരും എല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ നാട് നീങ്ങിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഈ വാക്കുകളൊക്കെ ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് മരിക്കുമ്പോൾ എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല ജീവിച്ചിരിക്കുമ്പോൾ എന്താ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവിടെ പരീക്ഷിച്ച് മഹാരാജാവിൻ്റെ അടുത്ത് ഈ ഗവിജാതൻ കൃത്യമായിട്ട് മരണത്തിൻ്റെ ഡേറ്റ് അങ്ങ് കൊടുത്തു ശാപരൂപത്തിൽ ധർമ്മബോധമുള്ള പരീക്ഷിച്ച് മഹാരാജാവ് അടുത്ത് എന്താ ചെയ്യാം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ആട്ടർ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നാളെ ഉച്ചക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഓർമ്മിച്ചിരിക്കാൻ നമുക്ക് പക്ഷെ ഇപ്പൊ ഇതൊന്നുമില്ല ഇനി കൃത്യം അടുത്ത ദിവസം അടുത്ത ആഴ്ച ഈ ദിവസം അടുത്ത ശനിയാഴ്ച ആവുമ്പോഴത്തേക്ക് മരിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ എല്ലാവരും പറയുന്നു നയൻ വൺ സിക്സ് എനിക്കത് വേണ്ട അയൺ വൺ സിക്സ് വേണ്ട ബോംബെ ഡൈയിങ് വേണ്ട നാൽപ്പത് ശതമാനം ക്രിസ്തുമസ് റിഡക്ഷൻ വേണ്ട നവവത്സരത്തിൻ്റെ അടിപൊളി ഓഫർ വേണ്ട എന്താ കാരണം അടുത്ത ശനിയാഴ്ച ഞാൻ പോവുകയാണ് പാസ്പോർട്ടും വിസ എടുത്തട്ടെ ഇനിയിപ്പോൾ ഉള്ളത് തന്നെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് തീർന്നു എന്ന് വരും ഇവിടെയാണ് പരീക്ഷിത് മഹാരാജാവ് മാറിയത് എങ്ങനെ മാറി ഗംഗാതീരത്ത് കൂടെ പരീക്ഷിത് മഹാരാജാവ് നടന്നു നിങ്ങളും കൂട്ടത്തിൽ നടക്കുകയാണെന്ന് വിചാരിക്കുക ഭാഗവതം വായിക്കുമ്പോൾ എല്ലാവരോടും പരീക്ഷിച്ച് പറഞ്ഞു എൻ്റെ ജീവിതം എണ്ണപ്പെട്ടു ധർമ്മബോധമുള്ള രാജാവായിരുന്നു പാണ്ഡവ കുലത്തിൻ്റെ മഹത്വമേറിയവനായിരുന്നു എൻ്റെ മരണമടുത്തു എന്നെ സഹായിക്കണം കരയ്യ പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുഖ ബ്രഹ്മർഷി വിളിച്ച് അടുത്ത് വിളിച്ച് പറയാം പരീക്ഷിത്ത് മഹാരാജൻ അങ്ങക്ക് ഞാൻ ധർമ്മോപദേശം നൽകാം അങ്ങയുടെ മരണത്തെ ഞാൻ ഇല്ലാതെയാക്കാന്ന് പറഞ്ഞില്ല ശ്രീശുഖ പരമർഷി ശ്രീശുഖ പരമർഷിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു don't worry I will say that one your death is postponed indefinitely മന്ത്രിസഭ തീരുമാനം മാതിരി ഇൻഡെഫിനറ്റ്ലി പോസ്റ്റ്പോൺ ചെയ്യാനൊന്നും സാധിക്കില്ല ഡെത്ത് ഡെത്ത് തന്നെയാണ് കിട്ടിയ വരം ശാപമായാലും അത് തന്നെയാണ് അതുകൊണ്ട് അവിടെ നിന്ന് പരീക്ഷിച്ച് മഹാരാജാവിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി വിവരിക്കുക അതിലൂടെ ഭാഗവതത്തിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പിച്ച് ഞാൻ പറയാം നിങ്ങൾ ഭക്തന്മാരാവില്ല നിങ്ങൾ കർമ്മയോഗികളും ജ്ഞാനയോഗികളുമാകും ഈ ഒന്നാമത്തെ സ്കന്ധത്തില് നെഗറ്റീവിനെക്കുറിച്ചും പരീക്ഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ശ്രീശുഖ ബ്രഹ്മർഷി വിവരിച്ച കാര്യങ്ങളുമെല്ലാം പറഞ്ഞ് ഭാഗവതത്തിൽ നമ്മൾ രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് കിടക്കാം ആ രണ്ടാമത്തെ സ്കന്ധത്തിൽ അത്ഭുതകരമാം വിധം പരീക്ഷിച്ച് മഹാരാജാവിനോട് ശ്രീശുഖ ബ്രഹ്മർഷി പ്രപഞ്ചത്തെക്കുറിച്ച് വിവരിക്കാം പ്രപഞ്ചത്തെക്കുറിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരത്തെക്കുറിച്ച് മഹാവിഷ്ണുവിനെക്കുറിച്ച് പ്രപഞ്ച പുരുഷ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് രണ്ടാമത്തെ സ്കന്ധത്തിൽ വിവരിച്ചു എന്തിനു വേണ്ടിയാണ് ഇത് വിവരിച്ചത് വളരെ വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട് പുരാണ കഥയല്ലാതെ അത് നിങ്ങൾക്ക് വിരൽ ചൂണ്ടി നൽകുന്ന ജീവിതോപദേശം പണ്ട് ഞാൻ സെയിൻ്റ് ആൽബർട്ട് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പള്ളിയിൽ അച്ഛനുണ്ട് അഗസ്റ്റിൻ കുന്നുള്ളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു ഇപ്പം ഇല്ല അപ്പം അഗസ്റ്റിൻ കൊന്നുള്ളി ഒരു ദിവസം വന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കും എത്തിക്സും മോറൽ സയൻസും അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു you are you are living in a big big big universe വലിയൊരു യൂണിവേഴ്സിലാണ് നിങ്ങൾ billions and billions of galaxies അതിനകത്ത് എന്നിട്ട് ഇംഗ്ലീഷിലാ and that you are coming down to one galaxy and from one galaxy it has got billions and billions of solar system English മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ദശകോടിക്കണക്കിന് ഗാലക്സികളുള്ള പ്രപഞ്ചം അതിനകത്ത് നിന്ന് ഒരു ഗാലക്സി എടുത്തു ആ ഗാലക്സിക്കകത്ത് ദശകോടിക്കണക്കിന് ബില്യൺസ് ഓഫ് സോളാർ സിസ്റ്റം അതിനകത്ത് ഒരു സോളാർ സിസ്റ്റം നമ്മൾ എടുത്തു നമ്മളുടെ സോളാർ സിസ്റ്റം ആ അനവധി സോളാർ സിസ്റ്റങ്ങളിൽ ഒരു സോളാർ സിസ്റ്റത്തിൽ അനവധി അനവധി പ്ലാനറ്റുകളും മറ്റു ധൂമകേതുക്കളുമുണ്ട് അതിനകത്ത് ഒരു പ്ലാനറ്റ് നമ്മൾ എടുത്തു ഒരു പ്ലാനറ്റ് ആ പ്ലാനറ്റിനകത്ത് ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് ആ ഭൂഖണ്ഡത്തിൽ ഒരു ഭൂഖണ്ഡം നമ്മൾ എടുത്തു ഏഷ്യൻ കോണ്ടിനെന്റ് ആ ഏഷ്യൻ കോണ്ടിനെന്റിനകത്ത് ധാരാളം രാജ്യങ്ങളുണ്ട് അതിനകത്ത് നിന്ന് ഒരു രാജ്യം ഭാരതം നമ്മൾ എടുത്തു അതിനകത്ത് പല ക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാടിനെ രാമക്ഷേത്രം എന്ന് പറയും ആന്ധ്രാപ്രദേശിനെ ശ്രീനിവാസ ക്ഷേത്രം എന്ന് പറയും ഒറീസയെ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയും കർണാടകത്തെ ഭാസ്കര ക്ഷേത്രം എന്ന് പറയും മഹാരാഷ്ട്രയെ സൗരാഷ്ട്ര ക്ഷേത്രം എന്ന് പറയും കേരളത്തിനെ പര പരശുരാമ ക്ഷേത്രം എന്ന് പറയും അപ്പോ ഭാരതത്തിലെ പരശുരാമ ക്ഷേത്രത്തിലേക്ക് വന്നു പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വന്നു എറണാകുളത്ത് നിന്ന് നമ്മൾ സെയിൻറ് ആൽബർട്ട്സ് കോളേജിലേക്ക് വന്നു സെയിൻറ് ആൽബർട്ട്സ് കോളേജിലെ രണ്ടാമത്തെ നിലയിലുള്ള ക്ലാസ് മുറിയിലേക്ക് വന്നു ക്ലാസ് മുറിക്കകത്ത് ഇത്രയും സൗകര്യമുള്ളപ്പോൾ ഈ കസേരയുടെ മുമ്പിൽ I am doctor Kunnulli standing here ആരാണ് ഡോക്ടർ കൊന്നുള്ളി standing so where I am standing I am standing in front of a chair which is there in one of the classroom of St. Albert's College. The St. Albert's College is in Ernakulam. Ernakulam is in Kerala. Kerala is in India. India is in Asian continent. Asian continent is in the earth. earth is one of several planets and that is present in the solar system like that billions of solar systems are there that is one of the solar system in the galaxy like that billions and billions of galaxies are there. Could you understand what I said? എന്ന് കൊന്നുള്ളി ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ല പക്ഷെ അദ്ദേഹത്തിന് നല്ല ബോധമുള്ള മനുഷ്യനാണ് പതിനെട്ട് പേജ് മാത്തമാറ്റിക്സ് തീസീസ് എഴുതി പി എച്ച് ഡി കിട്ടിയ ആളാ വലിയ പി എച്ച് ഡി ഇവിടെ രണ്ടാമത്തെ സ്കന്ധത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് നമ്മളെ ഓർമ്മി പരീക്ഷിത്ത് മഹാരാജാവിനോട് ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷി ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ് പരീക്ഷിത്ത് മഹാരാജൻ you are worrying about death you are nothing insignificantly small creature in this universe മനസ്സിലായല്ലോ അറുപത്തി മൂന്ന് കിലോഗ്രാം ഭാരമുണ്ട് എനിക്കും നിങ്ങൾക്കും തലക്കനുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം അതിൻ്റെ അകത്ത് ഒരു ഇരുപത്തിയേഴും കൂടി ചേർത്ത് ഇപ്പം തലക്കന ഇല്ലെങ്കിൽ അറുപത്തഞ്ച് കിലോഗ്രാം ശരീരത്തിൻ്റെ ഭാരം ഇതിൽ ഏതാണ്ട് ഒരു എഴുപത് വർഷം നമ്മൾ ജീവിക്കണോ ഏതാണ്ട് അറുപത് ടൺ ഭക്ഷണം കഴിക്കുന്നു ഒരു പ്രയോജനവും ഇല്ല അറുപത് ടൺ ഭക്ഷണം കഴിച്ച് പിന്നെ അവസാനം കട്ടിലിൽ കിടന്ന് കുറേ വലിക്കും അവസാനം എട്ട് രണ്ടാം ഭാവത്തിൽ ശനിയുണ്ടെങ്കിൽ എളുപ്പത്തിലൊന്നും ചാവുകയില്ല ഇങ്ങനെ കിടക്കും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കുറിച്ചൊന്ന് ഓർക്കുക പരീക്ഷത്ത് മഹാരാജാവേ താൻ ആരാടോ എന്ന് ശ്രീ ശുഖ ബ്രഹ്മർഷി സ്നേഹത്തോടു കൂടി ചോദിക്കുന്നത് എന്തിനാറിയോ ഇത്രയും വലിയ പ്രപഞ്ചത്തില് you are only a minutest particle you are worrying about death and life എന്നൊന്ന് ബോധ്യപ്പെടുത്താനാണ് രണ്ടാമത്തെ സ്കന്ധം നിങ്ങളത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വല്ലതും തോന്നിയോ എനിക്ക് തോന്നിയത് ഇതാ നിങ്ങൾക്കും അങ്ങനെ തോന്നിയാലേ ഭാഗവതം കേൾക്കുന്നില്ല അതായത് പ്രപഞ്ച പുരുഷ ചൈതന്യം മഹാവിഷ്ണുവിനെ കുറിച്ച് ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് അവയർനെസ്സിനെ കുറിച്ച് റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തെ എങ്ങനെയാണോ വിവരിച്ചിരിക്കുന്നത് അതേപോലെ അതിഗംഭീര ശാസ്ത്രത്തിലാണ് രണ്ടാം അധ്യായത്തില് ഭംഗിയായിട്ട് ഉജ്ജ്വലമായിട്ട് ഈ ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവതം വിവരിക്കുന്നത് അപ്പോ പരീക്ഷത്ത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പരീക്ഷത്തിനൊരു സംശയം ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു ഇപ്പൊ എൻ്റെ പ്രോബ്ലം എന്താ ഞാൻ മരിക്കാൻ പോവാണ് എൻ്റെ മനസ്സിൽ അതാണ് ഇനിയിപ്പോ മരിക്കുന്നവരെ കുറിച്ചും മരിച്ചവരെ കുറിച്ചും വല്ലതും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പോഴാണ് മൂന്നാം സ്കന്ധത്തില് ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിക്കുന്നത് ധൃതരാഷ്ട്രർക്ക് എന്താ പറ്റിയത് അതുപോലെ തന്നെ ഗാന്ധാരിക്ക് എന്താ പറ്റിയത് ശ്രീശുഖ ബ്രഹ്മർഷെ ഏറ്റവും ഭക്തനായ ഉദ്ധവൻ എന്താ പറ്റിയത് അതുപോലെ തന്നെ ഭീഷ്മർക്ക് എന്താ പറ്റിയത് ദ്രോണാചാര്യർക്ക് എന്താ പറ്റിയത് വിതുരൻ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ശ്രീശുഖ ബ്രഹ്മർഷി പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോഴാണ് കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രർ കണ്ണിൻ്റെ കാഴ്ച വേണ്ടെന്ന് വെച്ച് പ്രാതിവൃത്യത്തിൻ്റെ പരമകാഷ്ഠയിലിരിക്കുന്ന ഗാന്ധാരി ഭക്തന്മാരിൽ ഏറ്റവും ഏറ്റവും ഉജ്ജ്വലനായ ഉദ്ധവൻ മന്ത്രിയുടെ ബുദ്ധിയിൽ ഏറ്റവും വൈഭവമുള്ള വിതുരൻ ഇവരെ കുറിച്ചുള്ള ചോദ്യം യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട പത്ത് പേരുടെ ലൈഫ് ഹിസ്റ്ററി അവിടെ ചോദിക്കുന്നത് കാരണം ഒരേ തരത്തിലുള്ള രണ്ടുപേരുടെ പേര് പരീക്ഷത്ത് ചോദിച്ചിട്ടില്ല പത്ത് തരത്തിലുള്ളവരുടെ പേര് അവർക്ക് എന്ത് പറ്റി കാരണം അവരൊക്കെ മരിച്ചിട്ടുണ്ടാവും പക്ഷെ അവരെങ്ങനെയാ മരിച്ചത് ഒരാൾ ബുദ്ധിമാൻ ഒരാൾ ഭക്തൻ ഒരാൾ രാജാവ് ഒരാൾ പാതിവൃത്യമുള്ളവൻ ഇവരെല്ലാമാണല്ലോ എൻ്റെ പൂർവ്വ പിതാമഹന്മാര് അവർക്ക് എന്തു പറ്റി കൃത്യമായിട്ട് ശ്രീ ശുഖ ബ്രഹ്മർഷി എന്താ ചെയ്തേ അറിയോ അത് ശരി ഞാൻ വിവരിക്കുന്നതിനിടയ്ക്ക് നീ വ്യത്യസ്തമായ വഴിയിൽ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ നിന്നെ ഞാൻ എൻ്റെ വരച്ച വരയിൽ കൂടെ തന്നെ കൊണ്ടുവരാം എന്തു പറഞ്ഞു ശ്രീ ശുഖ ബ്രഹ്മർഷി ധൃതരാഷ്ട്രര് കൃഷ്ണൻ്റെ ഉപദേശം അനുസരിച്ച് കാട്ടിൽ പോയി ഗാന്ധാരിയും കാട്ടിൽ പോയി ഹേ പരീക്ഷിത്ത് മഹാരാജാവേ ഉദ്ധവരും അതുപോലെ തന്നെ വിതുരനും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ ദുഃഖിച്ചിരുന്നു കുറേ ഭൂതകാല സ്മരണകളൊക്കെ ഇറക്കി അത് കഴിഞ്ഞ് കഥയിലേക്ക് കടന്നില്ല ശ്രീശുഖ ബ്രഹ്മർഷി ശ്രീശുഖ ബ്രഹ്മർഷി എന്ത് പറഞ്ഞു നേരെ വിതുരനിലേക്ക് കടന്നു വിതുരൻ ബുദ്ധിമാനാണ് മറ്റുള്ളവരുടെ കഥ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച വിതുരൻ നേരെ മൈത്രേയൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞു എന്താ മൈത്രേയൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയാൻ കാരണം ഈ ശ്രീശുഖ ബ്രഹ്മഋഷി എന്താണോ പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് മൈത്രേയൻ പറയുന്നത് അപ്പൊ നേരെ പരീക്ഷത്തിനെ മൈത്രേയന്റെയും വിതുരന്റെയും അടുത്തേക്ക് കൊണ്ടുവന്നു ഭാഗവതം വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ ഞാൻ വലുതായിട്ടൊന്നും വായിച്ചിട്ടില്ല എനിക്ക് വല്ല തെറ്റും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്തിക്കോളെ തന്നെ തന്നെത്താൻ ചിലപ്പോൾ ചില പേരൊക്കെ മാറി എന്ന് വരും പേര് മാറി എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോണില്ല how it is set don't worry about it where it is set don't worry about it and when it is set don't worry about it what it is set think about that only അപ്പോൾ where when and who whom how അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് വാട്ട് ഈ സെറ്റ് അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് അപ്പോൾ അവിടെ മൈത്രേയനുമായിട്ട് വിതുരൻ ഭംഗിയായിട്ടങ്ങ് ചർച്ച ചെയ്യാം അപ്പം ഈ മൈത്രേയ മഹർഷി പ്രപഞ്ചത്തിൻ്റെ എല്ലാ രൂപത്തെക്കുറിച്ചും വീണ്ടും വിവരിക്കുക ആദ്യം ആരായിരുന്നു വിവരിച്ചത് ശ്രീ സുഖബ്രഹ്മ ഋഷി അവിടെ നിന്ന് എങ്ങോട്ടാണ് പരീക്ഷത്ത് വലിച്ചു കൊണ്ടുപോയത് ഈ അണ്ടവന്റെ ചരിത്രത്തിലേക്ക് അവരെങ്ങനെയാണ് പരി ഈ ശ്രീശുഖ ബ്രഹ്മർഷി തിരിച്ചു കൊണ്ടുവന്നത് വിതുരനും മൈത്രേയനും തമ്മിലുള്ള ചർച്ചയിലൂടെ തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് മൈത്രേയൻ ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മൈത്രയൻ ഒരു സ്ഥലത്ത് വന്ന് അവസാനിപ്പിച്ചപ്പോൾ സ്വയംഭൂവ മനുവും കർദമ മഹർഷിയും തമ്മിലുള്ള ചർച്ചയിലേക്ക് പോയി ഭാഗവതം കർദമ മഹർഷി ഭയങ്കര കപ്പാസിറ്റി ഉള്ള എഞ്ചിനീയറാ സ്വായംഭുവ മനു ആരാണ് എൻ്റെ അല്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പൊ സ്വയംഭൂവ മനു നേരെ കർദമ മഹർഷിയോട് ഇതേ ലോക തത്വത്തെ കുറിച്ച് പറയാൻ ഭാഗവതം കഥയല്ല നമ്മുടെ തെറ്റിദ്ധാരണയാ ശ്രീകൃഷ്ണന്റെ കഥയാണ് ഭാഗവതെന്ന് ശ്രീകൃഷ്ണൻ വരുന്നത് പത്താമത്തെ സ്കന്ധത്തിലെ തൊണ്ണൂറ് അധ്യായങ്ങളിലാ ഈ ഒമ്പത് സ്കന്ധം ഇപ്പുറത്തും പതിനൊന്നാം സ്കന്ധം അപ്പുറത്തും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഭാഗവതം കൃഷ്ണനാണ് കൃഷ്ണൻ കൃഷ്ണനാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ പക്ഷേ ആ കൃഷ്ണനാണ് മൊത്തം ഇവിടെ നിന്ന് കൃഷ്ണൻ വന്നിട്ടേ ഇല്ല കർദമ മഹർഷി ആരാ സൂപ്പർ എഞ്ചിനീയർ ദേവഭൂതിയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചു ദേവഭൂതി പറഞ്ഞു എനിക്കൊരു വിമാനം വേണം ചെറിയ ആഗ്രഹമൊന്നുമല്ല ഒരു വിമാനം അപ്പോൾ ഭാരതത്തിൽ അന്ന് ലഭ്യമായ സർവ എഞ്ചിനീയറിംഗ് ടെക്നോളജിയും ഉപയോഗിച്ച് കർദമ മഹർഷി ദേവഭൂതിക്ക് ഒരു വിമാനം ഉണ്ടാക്കി കൊടുക്കാം രക്ത അല്ല രത്ന അങ്കിലമാണ് രത്നം നിറച്ചത് ശരിക്കും ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യം അറിയണമെങ്കിൽ കർദമ മഹർഷി ദേവഭൂതിക്ക് ഉണ്ടാക്കി കൊടുത്ത വിമാനത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നമ്മൾ അറിയണം ദേവഭൂതി എന്ന് പറയുന്ന അമ്മച്ചി ഏത് പാർട്ടിയാ അസാധാരണ കപ്പാസിറ്റി ഉള്ളവരാ നല്ല ഫിലോസഫറാണ് ഇപ്പൊ കർദമ മഹർഷിയും ദേവഭൂതിയും തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ട് ഫിലോസഫിയെ കുറിച്ച് ഡിസ്കഷൻ അതിഗംഭീര ഡിസ്കഷനാണ്